സംഹിതാപാഠം ദ്രവിണോദാദ്രവിണസസ്തുരസ്യ ദ്രവിണോദാസനരസ്യ പ്രയമസൽ ദ്രവിണോദാ രാസതേ ദീർഘമായു ദ്രവിണോദാ സനരസ്യ പ്രയമസൽ ദ്രവിണോദാ വീരവതീമിഷന്നോ ദ്രവിണോദാ രാസത്തെ ദീർഘമായു ദ്രവിണോദാ ദ്രവിണസസ്തുരസ്യ ദ്രവിണോദാ സനരസ്യ പ്രയംസൽ ദ്രവിണോദാ വീരവതീമിഷന്നോ ദ്രവിണോദാ രാസത്തെ ദീർഘമായു